മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ एवं स्तुतिः कार्या अस्यार्थः मदीयः अयं सप् मनोरथः सर्वथा सफलः कर्तव्यः तथा अहं तव दासः केशव अहं तव दासः तस्मात् मम मनोरथः निर्विघ्नेन सफल कर्तव्य एवं विधेया स्तुत्या पूजन् श्रीमद्भागवत पुस्तक पूजनीय इति